ഇനി ജപിക്കുവാൻ പോകുന്ന പതിനാല് ഇറക്കുകൾ സന്ധ്യാവന്ദനത്തിന് ഉപയോഗിക്കുന്നവയാണ് ആനോഭദ്രം എന്ന പൊതുനാമത്തിലാണ് ഇത് വ്യവഹരിക്കപ്പെടുന്നത് ഋഗ്വേദികളിൽ കൗഷികന്മാർക്ക് ആനോഭദ്രം സന്ധ്യാവന്ദനത്തിന് വേണം ഇതിൽ ഏഴ് മുതൽ പതിനാല് ഋക്ക് കൂടി ഉൾപ്പെട്ടത് ഒരു സൂക്രമാണ് പതിനേഴാം ഋക്ക് തൃഷ്ടുപ്പ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു ജാതവേദസേ എന്ന മന്ത്രമാണ് അത് ഒരു ഋക്ക് മാത്രമുള്ളതും ഋഗ്വേദത്തിലെ ഏറ്റവും ചെറുതുമായ സൂക്തവും കൂടിയാണ് ഈ ഋക്ക് ആനോഭദ്രത്തിൻ്റെ ഋഷിച്ഛന്തോ ദേവതകൾ തുടർച്ചയായി മന്ത്രോച്ചാരണം ചെയ്യുമ്പോൾ ആദ്യം ഋഷിച്ഛന്തോ ദേവതകൾ ചൊല്ലി തുടങ്ങിയതിനു ശേഷം ഇതിലേതെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ മാറ്റമുള്ളത് മാത്രം ചൊല്ലി യവം തുടരുകയാണ് രീതി ഈ രീതിയിലാണ് ഇവിടെയും മന്ത്രങ്ങൾ ജപിച്ചിട്ടുള്ളത് the following fourteen riks are chanted as part of routine prayers at dawn and dusk that is Sandhyavandanam രാഹുഗണോ ഗോതമ ഋഷി ജഗതീഛന്ദ വിശ്വേ പദപാഠം ആ ന ഭദ്രാ ക്രതവ യന്തു വിശ്വത अदब्धास अपरीतास उद्भिद देवा न यथा सदम् इल् वृधे असन् अप्रायुव रक्षितार दिवेदिवे आ न भद्रा क्रतव यन्तु विश्वत अदब्धास अपरीतास उद्भिद देवा न यथा सदम् वृधे असन् अप्रायुव रक्षितार दिवे, आ न भद्रा क्रतव यन्दु विश्वत अदब्धास अपरीतास उद्भिद देवा न यथा सदम् इल् वृधे असन् अप्रायुव रक्षितार दिवे दिवे।